പ്രകൃതങ്ങളായ ദുഷ്പ്രവൃത്തികളെ കൊണ്ട് എന്തെങ്കിലും വ്യതിരതരാകും അരക്കില്ലത്തിൽ കത്തിക്കുക തുടങ്ങിയും അസകൃത് വഞ്ചിതവും പലതരത്തിൽ വഞ്ചിക്കപ്പെട്ട ഇടം പരമപുരുഷ സഹായം ആത്മന പരമപുരുഷ സഹായം തോടുകൂടിയാണ് കഴിയുന്നുണ്ടോ ഇനി പുത്ര സ്നേഹവശാൽ അഴിമണ്ടായി തത്തുല്യം ആ പുത്രനെ പോലെ തന്നെ മോഹിക്കണം പിതാവിനോട് പുത്രസ്നേഹം അതാണ് ഇവിടെ ഭഗവതി എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത് എല്ലാവരും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെയും മക്കളെയും കൂടെ നിൽക്കുന്നുണ്ട് എല്ലാവരും കൂടെ ചേർത്ത് പറയുന്നു പരമപുരുഷ സ്വഭാവം പരമപുരുഷ സഹായം പരമപുരുഷന്റെ സഹായം ശ്രീകൃഷ്ണന്റെ സഹായം അതെന്താണ് ശ്രീകൃഷ്ണന്റെ സഹായവുമില്ല അവിടെ പറയുന്നത് പരമപുരുഷന്റെ സഹായം നിമിത്തമാത്രമാണ് പക്ഷേ മൈവേദനകലാപൂർവ്വ നിമിത്തമാത്രം അവസാനം നാലാം അധ്യായത്തിൽ പറയുന്നത് ഇവരെല്ലാം ഞാൻ കൊന്നുകഴിഞ്ഞു കാലാവസ്ഥലോകക്ഷേത്രം കാലമാണ് കാലത്തിനെല്ലാം നശിച്ചു കാലരൂപിയായ എന്റെ പിടിയിൽപ്പെട്ടവരാണ് ഇവരെല്ലാവരും എന്നുവെച്ചാൽ നശിക്കേണ്ടവരാണ് നശിക്കുന്നവരാണ് ആ രീതിയിൽ ഞാനവരെ കൊണ്ടുവരും അവരുടെ ഭാവി എന്താണെന്നുള്ളത് തീരുമാനിക്കപ്പെട്ടതാണ് മരണമാണ് അവരുടെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പറയുക മരി മരിച്ചത് നീ എന്ത് ചെയ്യുക കേവലം ഒരു നിമിത്തമാകുന്നു ഞാൻ കൊല്ലുന്നു എന്ന് വിചാരിക്കണ്ട ഹിംസ എന്ന് പറയുന്ന പാപം അത് തലയിലോ കരുതണ്ട ഈശ്വര ഹിംസയൊന്നും കരുതിയാണ് അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞതായി ആവാം അത് സംഭവിക്കേണ്ടതാണ് അത് സംഭവിച്ചു കഴിഞ്ഞു അതാണ് നിഹത ഒന്ന് കഴിയും അപ്പോ അർജുനന്റെ ആ പാപബോധത്തെ ഇല്ലാതാക്കുന്നതിന് പറയുന്ന മറ്റൊരു ഭാഗം ഇവിടെ അർജുനൻ സംസാരിക്കുന്നതെല്ലാം പാപബോധത്തെ കുറിച്ചാണ് ഹിംസയിൽ നിന്നുള്ള പാപം ഹിംസ എന്ന് പറയുന്നത് അവശ്യം ഭാവിയാണെങ്കിൽ എല്ലാവരുടെ പാപത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് എന്റെ താല്പര്യം അപ്പോ ഈ അധ്യായത്തില് അർജുനൻ പറയുന്നത് ഹിംസയ്ക്കെതിരായിട്ടുള്ള വാദങ്ങൾ എങ്ങനെ യുദ്ധം ഒഴിവാക്കണം എന്തുകൊണ്ട് ഒഴിവാക്കണം എന്തുകൊണ്ട് പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് അതാണ് ഈ അധ്യായത്തിന്റെ പ്രത്യേകതയും മഹത്വം അപ്പൊ മഹാഭാരതത്തിന് ഹിംസയുണ്ട് യുദ്ധമുണ്ട് മരണമുണ്ട് പക്ഷെ അതേ മഹാഭാരതത്തിൽ തന്നെ ഹിംസയ്ക്ക് എതിരായ കാഴ്ചപ്പാടുണ്ട് ഒരുപാട് ഇവിടെ മാത്രം ഇവിടുത്തെ ഈ മഹാരാജന്മാരെല്ലാം ഭീഷ്മൻ ദ്രോണൻ വിതുരൻ എന്തിനും ധൃതരാഷ്ട്രം എന്തിനും അർജുനൻ പോലെ അങ്ങനെ പഞ്ചപാണ്ഡവന്മാർ ഈ യുദ്ധത്തിനെതിരായി സംസാരിക്കുന്നു പലതവണ ഒരു പക്ഷെ ഇത് സംഭവിക്കുന്നു അപ്പൊ മഹാഭാരതത്തിൽ അക്രമത്തിന് എതിരായ ഒരു ചിന്ത വ്യാപകമായിട്ടുണ്ട് ആദ്യം എന്തോ പക്ഷെ അക്രമം തന്നെ സംഭവിക്കുന്നു അതൊരു ചിന്തയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ അത് ഫലവത്താകുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചിന്തിക്കും ദുര്യോധനം ഉൾപ്പെടെ ചിന്തിച്ചിട്ടും ഫലത്തിൽ വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ശരിക്കും എന്താണ് യുദ്ധമാണ് കഥയിൽ ചരിത്രം പിന്നെ സ്വാധീനം കാണുമ്പോഴത്തേക്കും കഥയാണ് കഥയിലെ വിഗ്രഹമാണെന്ന് അംഗീകരിച്ചാലേ യുദ്ധത്തിനെതിരായ ഒരു ചിന്ത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അപ്പൊ അതിന്റെ വീര്യസൂര്യന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യന് യുദ്ധത്തിന് യുദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിലും യുദ്ധത്തിനെതിരായി ഒരുപാട് ചിന്തിച്ചതിന് ശേഷം അത് സംഭവിച്ചത് ഒരുപാട് സമാധാന ശ്രമങ്ങൾക്ക് ഒടുവിൽ അത് പരാജയപ്പെട്ടിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹാഭാരതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് മനസ്സിലാക്കാതെ എന്താണ് ഇവിടെ ഇതോ എന്ന് പറയുന്നൊന്നുമില്ല ഇത് ഒരു മാനസിക സംഘത്വം എന്നൊക്കെ പറയുന്നത് വെറും വിഡിത്തം അബദ്ധം അതിന്റെ പ്രധാന വ്യാഖ്യാതാവാണ് ആര് ഗാന്ധി ഗാന്ധിയാണ് പറഞ്ഞത് മാനസിക അത് വളരെ ഏറ്റവും രസകരമായ തമാശ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒന്നാം അധ്യായത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഗാന്ധി വ്യാഖ്യാനിച്ചിട്ടുണ്ട് പ്രതിമാമ പ്രതീകാരം ഞാൻ ഉദാഹരണം പറയുന്നു അസ്വസ്ഥം ശബ്ദമാണ് ധാർത്തരാഷ്ട്ര ഇദ്ദേഹം തന്നെയും ക്ഷേമതകളെയും ഇത് നാന്തിക വ്യാഖ്യാനിക്കുന്നത് എന്താണ് രണമോച്ച യുദ്ധം ധന്യോ കൊല്ലുക അശസ്ത്രം ആയുധം കൂടാതെ ശസ്ത്രപാണികൾ ആയുധത്തോടുകൂടി ഇങ്ങനെയൊക്കെ തന്നെ വ്യാഖ്യാനിക്കും ഒരു വാക്കിന്റെ അർത്ഥം മാറ്റിയിട്ടില്ല എന്നുവെച്ചാൽ ഈ വാക്കുകളുടെ അർത്ഥം എന്താണ് ഈ ലോകത്ത് നടക്കുന്ന യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോ ഓരോ പദ്യങ്ങളെടുത്ത് വായും ഇത് വ്യാഖ്യാനിക്കുമ്പോഴും അവിടെ യുദ്ധം എന്ന് പറയുന്നത് യുദ്ധമായിട്ട് തന്നെ വ്യാഖ്യാനിക്കും അവിടെയൊന്നും അർത്ഥം മാറ്റിയിട്ടില്ല യുദ്ധം യുദ്ധം തന്നെ എന്നിട്ട് പറയുന്നത് എന്താണ് മാനസികമായ സംഘർഷം അതിനിടയ്ക്ക് തന്നെ യുദ്ധം എന്ന് വ്യാഖ്യാനിക്കും അധചേത്വം ധർമ്മ്യം സങ്കരാത്മ കരിഷ്യം നീ ചെയ്തില്ലെങ്കിൽ സങ്കരാമയുക്തം ഓരോ പദ്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴും യുദ്ധം വരുന്നിടത്തല്ല യുദ്ധമെന്നും അർത്ഥം പറയുന്നു ഈ സംഘർഷക്കാരെല്ലാവരും എന്നിട്ട് പറയും ഒരു മാനസിക സംഘർഷം അങ്ങനെയാണ് പിന്നെ യുദ്ധമൊന്നും അങ്ങനെ യുദ്ധമെന്നുള്ള ശബ്ദത്തിന് എന്താ അർത്ഥം പറയും അവിടെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ആരും എഴുതുന്നില്ല എല്ലാവരും കാരണം എഴുതാൻ പറ്റത്തില്ല കാരണം ആയുധത്തെ കുറിച്ചും കുറിച്ചും സംഘർഷത്തെ യുദ്ധത്തെ കുറിച്ചും രക്തത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ മാനസിക സംഘർഷത്തിലൂടെ രക്തം വരും എന്തുകൊണ്ടങ്ങനെ വന്നു ഇവർ ഈ മാനസിക സംഘർഷമൊന്നും വരാൻ കാരണം ഞാൻ മനസ്സിലാക്കിയത് അതായത് ബൈബിൾ ഗാന്ധിജി ബൈബിളിന്റെ ഒരു വലിയ ആരാധനയാണ് ബൈബിളിന് യുദ്ധത്തിനെതിരായിട്ട് ഒരുപാട് പരാമർശങ്ങൾ നമ്മൾ സാധാരണ പറയാറുള്ള വാടക ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ യുദ്ധത്തിനെതിരായി പറയുന്നു വിചാരിച്ച് ക്രിസ്ത്യാനികൾ യുദ്ധത്തിനെതിരല്ല ബൈബിൾ അപ്പൊ ബൈബിളിൽ ഇങ്ങനെ യുദ്ധത്തിനെതിരായ ഒരുപാട് ആശയങ്ങൾ വന്നതുകൊണ്ട് ആ രീതിയിൽ ബൈബിളിൽ ഒരുപാട് പ്രചാരം വന്നിട്ടുണ്ട് സമാധാനം കുറിച്ച് പറയുന്നത് അത് കാരണം എന്താണ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിറയെ യുദ്ധം അടിപിടി അക്രമം തീയിടൽ കൊള്ളിവെപ്പം ഉള്ള മനുഷ്യന്റെ ഇടയിൽ എന്തെല്ലാം വേണ്ടാധികങ്ങളുണ്ടോ അതെല്ലാം അതിനാണ് അതിൽ നിന്നൊരു വലിയ മാറ്റമാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ് എല്ലാ സമാധാനം അപ്പൊ അതിന് സമൂഹത്തിന് വലിയ അംഗീകാരം സമാധാനത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ അതൊരു മതഗ്രന്ഥമാണ് അതിനാണ് ഇങ്ങനെ സമാധാനത്തെ കുറിച്ച് പറയുന്നു എന്നിട്ട് ഗാന്ധിജി പോലെയുള്ള ആൾക്കാർ ഗാന്ധിജിയല്ല പലരും ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇതിനെന്താണ് നിറയെ യുദ്ധം അപ്പൊ അതിനൊപ്പം എത്തുന്നില്ല ബൈബിളിനൊപ്പം എത്താൻ ലഭിക്കുന്ന ഒരേ ഒരു വഴി എന്താണ് അർത്ഥം മാറ്റി പറയും വ്യാഖ്യാനം പ്രദർശിപ്പിക്കുന്നത് അങ്ങനെ ഈ ബൈബിളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇവിടുത്തെ യുദ്ധത്തെ എല്ലാം സമാധാനമാക്കിയത് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രയോജനമില്ല ഒരു പുസ്തകത്തെ ദുർവ്യാഖ്യാനം ചെയ്തതെന്നുള്ളതല്ലാതെ അതുകൊണ്ട് വിശേഷിച്ചൊരു ഒരു പ്രയോജനമില്ല ഇനി സമാധാനത്തെ കുറിച്ചാണ് പറയുന്നത് മഹാഭാരതത്തിൽ ഒരുപാട് ഇവിടെ തന്നെ പറഞ്ഞ സമാധാനത്തിന് വേണ്ടിയാണ് പറയുന്നത് സമാധാനം എന്ന് പറയുന്നത് ഒരു നല്ല ആശയമാണ് സമാധാനം പ്രിയായ മനുഷ്യരുടെ എപ്പോഴും ആഗ്രഹിക്കുന്ന സമാധാനമാണ് പക്ഷെ പ്രായോഗിക തലത്തിൽ വരുന്ന യുദ്ധത്തെ കേവലം സമാധാനം ചിന്ത കൊണ്ടോ സമാധാനത്തിലുള്ള ആഗ്രഹം കൊണ്ടോ സമാധാന പ്രവർത്തനങ്ങൾ കൊണ്ടോ പലപ്പോഴും ഒഴിവാക്കാൻ പറ്റത്തില്ല സമാധാനവും ശാന്തി ശാന്തി ലോകത്തോട്ട് മാത്രം ലോകത്തൊരിക്കലും ശാന്തി കിട്ടില്ല അത് നമ്മുടെ വ്യാമോഹമാണ് നമ്മളിരുന്ന് ശാന്തി ശാന്തി എന്ന് പറയുന്നതുകൊണ്ടാണ് ലോകത്ത് ലോകശാന്തമായിരിക്കുന്നത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഏറ്റവും വലിയ സമാധാന പ്രവാചകൻ എന്ന് പറയാം ബുദ്ധൻ പോലും പറഞ്ഞ എന്താണ് അക്രമങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി സൈന്യം വേണം ഒരു ഭാഗത്ത് അതും വേണം രണ്ടും ബാലൻസ് ചെയ്യണം സമാധാന ശ്രമങ്ങളും വേണം അക്രമത്തെ ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് നേരിടാൻ പോയി കഴിഞ്ഞാൽ ഗാന്ധിജിക്ക് പറ്റുവരാനും പറ്റും എന്താണ് ഗാന്ധിജി എന്താ പറ്റിയത് സ്വന്തം പറഞ്ഞു അത് അക്രമത്തെ അങ്ങനെ രഘുപതിരാകെ ഒരു ആരാധന പാടി വിചാരിച്ച് നേരിടാൻ പറ്റത്തില്ല ഇന്നിപ്പം നരേന്ദ്രമോദിയെ കൊടുക്കുന്ന പോലെയുള്ള നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധിജി കുറെ കാലം കൂടെ ജീവിച്ചിരുന്നത് ഇതേ പ്രധാനമന്ത്രിയായി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സുരക്ഷയിലാണ് അതുകൊണ്ട് ഏത് ഏത് സമയം എന്ന് പറയുന്നു അതൊരു ചെറിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ അപ്പൊ തീർന്നു ഇടപാട് നൂറ് ശതമാനം സുരക്ഷയിലാണ് അപ്പൊ അക്രമത്തിന് നേരിടേണ്ടി വരും അക്രമത്തിന് സുരക്ഷ അല്ല അവിടെ ശാന്തി ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് അക്രമത്തിന് അതുകൊണ്ട് മാത്രം ആ കർമ്മത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല അതും ഒരു ഭാഗമാണ് സമാധാന ശ്രമങ്ങളും എല്ലായ്പ്പോഴും ഇത് രണ്ടും വേണം സമാധാനത്തിലുള്ള ശ്രമങ്ങളും വേണം യുദ്ധത്തിനെതിരായിട്ടുള്ള ചിന്തയും ആവശ്യമാണ് അക്രമത്തെ അടിച്ചമർത്താനുള്ള പ്രവൃത്തികളും ആവശ്യമാണ് കാരണം മനുഷ്യനങ്ങനെ പെട്ടെന്ന് ശാന്തി എന്ന് പറഞ്ഞാൽ നന്നായോ നന്നാവുന്നതാണ് നമ്മൾ വെറും വ്യാമോഹമാണ് അത് നടക്കുന്ന കാര്യമില്ല അക്രമവാസനയുള്ളവൻ മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ഒക്കെ എപ്പോഴും അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതിന്റെ പരിഹാരം യുദ്ധം മാത്രമാണ് യുദ്ധം കൊണ്ട് എല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു പണ്ടും നടന്നിട്ടില്ല ഇന്നും നടന്നിട്ടില്ല മഹാഭാരതത്തിൽ യുദ്ധം കൊണ്ട് സമാധാനം കഴിയില്ല അത് വീണ്ടും തുടർന്നുകൊണ്ടേ കഥയില്ല അതുകൊണ്ട് ഈ അധ്യായം മുഴുവൻ യുദ്ധത്തിനെതിരായ ഒരു കാഴ്ചപ്പാടാണ് ഇതിന് കള്ളത്തരം കാണിക്കാൻ ദുർവ്യാഖ്യാനം ചെയ്ത് കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് നമ്മുടെ സാഹിത്യത്തിൽ എന്തുകൊണ്ട് നമ്മളിവിടെ യുദ്ധത്തിനെതിരായിട്ടുള്ള കാഴ്ചപ്പാടിനെ തിരസ്കരിക്കുക അത് വിജയിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ആവശ്യമാണ് യുദ്ധത്തിനെതിരായി മനുഷ്യൻ ചിന്തിക്കുന്നു അക്രമത്തെ നേരിടുകയാണ് രണ്ടും വേണം അപ്പൊ ഇതൊക്കെ മാനസിക സംഘത്വം എന്ന് പറഞ്ഞാൽ വരുന്ന നഷ്ടം എന്താണ് ഈ പറയുന്ന യുദ്ധ വിരുദ്ധ ചിന്തകളെല്ലാം അസ്ഥാനത്തായി അതിന് ഒരു മൂല്യമില്ലാതെ ഇനി രണ്ടാം അധ്യായത്തിൽ വരുന്ന യുദ്ധം എന്നാൽ യുദ്ധമായിട്ട് തന്നെ ഈ പറയുന്നവരല്ല അതുകൊണ്ട് ഒരു പാഴ്ച നമ്മള് ശാന്തി ശാന്തി എന്നുള്ളത് എന്താണ് ആലോചനയില്ലാതെ പറഞ്ഞിരുന്ന അക്രമത്തിന് ഇരയാകും ഗാന്ധിജി പറ്റിയതാണ് ഗാന്ധിജി ഇങ്ങനെ എല്ലാ മാനസിക സംഘർഷമാണ് സമാധാനം ശാന്തി എന്ന് പറഞ്ഞിരുന്നു അവസാനം എന്തായി അക്രമത്തിന്റെ സ്വയം എന്ന് പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ സുരക്ഷിതമായിരുന്നു സമാധാനത്തെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ സമാധാനത്തെ കുറിച്ച് പറയാൻ ആള് കാണത്തില്ല എന്തുകൊണ്ടാണ് ഈ ലോക യാഥാർത്ഥ്യങ്ങളാണ് രണ്ടുമുണ്ട് മനുഷ്യ സമാധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് അക്രമത്തെ കുറിച്ച് ചിന്തിക്കും ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ അക്രമത്തിൽ നിന്നുള്ള സുരക്ഷിതത്വം വേണം അക്രമത്തിനെതിരായ ചിന്തകൾ വേണം അക്രമത്തെ അടിച്ചമർത്തും എന്നാ സമാധാന ശ്രമങ്ങളും വേണം അക്രമത്തിന്റെ പരിഹാരമായിട്ട് ഇതെല്ലാം കൂടി ചേരുന്നതാണ് മനുഷ്യന്റെ ജീവിതം ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്താൽ അത് അപ്രായോഗികമാണ് ഇവിടെ വളരെ വ്യക്തമായി പറയും യുദ്ധ വിരുദ്ധ ചിന്തകൾ അത് ആവശ്യമാണ് അതിനും പ്രാധാന്യം അത് പരാജയപ്പെടുന്നതുകൊണ്ട് എപ്പോഴും അത് എപ്പോഴും അത് പരാജയപ്പെടുകയാണ് ബുദ്ധം വന്ന സമാധാനം എന്ന് പറയുന്നതിനല്ല നമ്മുടെ ലോകത്ത് സമാധാനം ക്രിസ്തു വന്നിട്ട് വാടെടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയും പറ്റിയല്ല ക്രിസ്തുവിനും പറ്റിയത് പിടിച്ചു കൊന്നു കളഞ്ഞു അത് മാത്രം ഒരു പരിഹാരമാവും അതുകൊണ്ട് ഈ അധ്യായത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ആ അധ്യായത്തിൽ സിദ്ധത്തിന് വിരുദ്ധമായ ഒരു ചിന്ത അതിന്റെ ദോഷങ്ങളെ കുറിച്ച് പറയുന്നു പക്ഷെ യുദ്ധം നടക്കുന്നു ആ ദോഷങ്ങളെല്ലാം സംഭവിക്കുന്നു അതും ഒരു യാഥാർത്ഥ്യമാണ് ഇതൊരു കഥയാണെങ്കിലും ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യാൻ എന്താണ് മാനസിക സംഘർഷമൊന്നുമില്ല മനുഷ്യന്റെ ഇടയിൽ നടക്കുന്ന അടിമടിയുള്ള അക്രമങ്ങളാണ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇത് അത് നഷ്ടമാണ് എന്തായാലും ഇവിടെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്താണ് യുദ്ധം എന്തൊക്കെ ശ്രമിച്ചാൽ യുദ്ധവും സംഭവിക്കുന്നു മനുഷ്യന്റെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും അത് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പഴയതുപോലെ പക്ഷെ അത് ഇന്ന് സംഭവിക്കുന്നതാണ് അപ്പൊ മനുഷ്യന്റെ പ്രായോഗിക ജീവിതവും ആശയങ്ങളും തമ്മിൽ ഒരുപാട് അകൽച്ചയുണ്ട് പല ഭാഗങ്ങളും അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് മയയേതാപൂർവമേവ നിമിത്തമാത്രം അവസ്ഥ അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നും എന്ന് വെച്ചാൽ കൊലയും ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അഹിംസ ഏറ്റവും മനോഹരമായ ഒരു ആശയമാണ് പക്ഷെ അഹിംസ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും മനുഷ്യൻ ഒരുപാട് സംസ്കരിച്ച് പരിഷ്കരിച്ച് അങ്ങനെ വന്നു വന്നു വന്നു കേവലം എന്താണ് ഹിംസയുടെ വേദനയില്ലാത്ത മനുഷ്യർ അങ്ങനെ ഉണ്ടാകും നല്ലത് തന്നെ നമുക്കതറിയില്ല കുറയുന്നത് നല്ല ലക്ഷണമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ് ഇവരെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞു കൊള്ളും കാലം നശിപ്പിക്കുന്നു ഇനി മനുഷ്യൻ ജനിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോ മരണം ഒരു യാഥാർത്ഥ്യമാണ് മരണം ഉള്ളിടത്തോളം കാലം ഹിംസ എങ്ങനെ ഒഴിവാക്കും മരണത്തിന്റെ ഹിംസയാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത് നമ്മുടെ ഹിംസയാണ് അത് ആര് വന്നു എന്നുള്ളതല്ല വാർദ്ധക്യം വന്നിട്ട് കൊല്ലുകയാണ് അതെ രോഗം വന്നു അവിടെ നിന്നിരിക്കുകയാണ് എന്തായാലും അത് ഹിംസ വരിക അതധികമായി അങ്ങനെ നോക്കിയാൽ ഈ പറയുന്നത് ശരിയാണ് അത് എന്താണ് കാലരൂപിയായ ഈശ്വരൻ കൊന്നു എന്നറിയുന്ന ഒരു സമാധാനം നമ്മളാരും കൊന്നില്ലല്ലോ അർജുനനും അതാണ് സമാധാനം പക്ഷെ അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു തന്നെ തീരണം ലോക ചരിത്രത്തിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അതങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഇതൊരു വളരെ മനുഷ്യന്റെ മുമ്പിലുള്ള വളരെ പച്ചയായ ഒരു സത്യത്തെ മാനസിക സംഘർഷം എന്നെല്ലാം പറഞ്ഞ് ലഘൂകരിക്കുന്നത് മഹാമണ്ഡത്തമാണ് വെഡിത്തമാണ് അങ്ങനെയൊക്കെ ഗീതയെ വ്യാഖ്യാനിക്കാൻ പറയാതിരിക്കാൻ പറ്റും അർജുനശ പൂർവ്വം മഹാബലസേരായുരുഷസ് സന്നിധി മാത്രമേവ വിജയഹൃതയാ നിസ്തിത്യ തമയമൂലത്തെ അതാ പഴയ കഥയെക്കുറിച്ച് പറയുന്നത് ദുര്യോധനനും അർജുനനും ശ്രീകൃഷ്ണന്റെ സഹായം അഭ്യർത്ഥിച്ചു വന്നപ്പോൾ സൈന്യത്തെ മുഴുവൻ കിട്ടിയപ്പോൾ ദുര്യോധനൻ സന്തുഷ്ടനായി നിരായുധനായ ഭഗവാനെ കിട്ടിയപ്പോൾ അർജുനന് സന്തുഷ്ടം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അർജുനനുണ്ടായിരുന്നു ആ ബുദ്ധി ദുര്യോധനുണ്ടായിരുന്നു അതുകൊണ്ട് യുദ്ധത്തിൽ ആരോഗ്യം ജയിച്ചു ഇതൊക്കെ ഇത്രയും വലിയ യുദ്ധവും അത് കാലത്തിൽ സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചിരുന്നു അതിനുശേഷം സംഭവിച്ചത് അങ്ങനെ പക്ഷെ നമ്മുടെ ലോകത്തിന്റെ മനുഷ്യന്റെ നീതി മനുഷ്യരുടെ നിലനിൽപ്പ് മനുഷ്യരുടെ ഇടയിലുള്ള ഭൗതികമായ ശാന്തി സമാധാനം ആ ദൃഷ്ടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ദൈവിക സമാധാനം പോലെ മനുഷ്യന്റെ വ്യവഹാര ജീവിതത്തിൽ മനുഷ്യന് സമാധാനം അപ്പൊ അവിടെ യുദ്ധത്തെ അംഗീകരിക്കാൻ പറ്റില്ല അത് ഈശ്വരൻ നിശ്ചയം പറഞ്ഞാൽ ശരി മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ആരും തന്നെ എന്താണോ അന്യന്റെ ഹിംസയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വന്തം ഹിംസയായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ആത്മീയ ഹിംസ അങ്ങനെയൊന്നുമില്ല മറ്റുള്ളവരുടെ ഹിംസ നമ്മളെങ്ങനെ ചെയ്യുകയില്ല പക്ഷെ സ്വന്തം നേരെ വരുമ്പോൾ അതിന് പിന്നെ ഭൗതികമാത്മീയ ഒരു വ്യത്യാസമൊന്നുമില്ല മനുഷ്യന് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നു പരമപുരുഷ സഹായേന ആത്മന അനിശ്യമാണ് താൻ കൊല്ലാൻ പോകുന്ന ആൾക്കാരാണ് എതിരെ നീങ്ങുന്നവരെല്ലാം തന്റെ കയ്യിൽ അതാണ് യുദ്ധത്തിന്റെ പ്രത്യേകത മരിക്കാൻ പോകുന്നവരാണ് ഭൗതികാണ് വിലോപ്യ ഈ ബോധിയാനം എന്നെല്ലാം പറയുന്നത് ദരിദ്രാഷ്ട്രത്തിലെ ആൾക്കാർ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അവരെ എല്ലാം കണ്ടിട്ട് സ്നേഹാദി അസ്ഥാനത്വ സൂചനായ ഭൗതികാനന്ദ ഇവിടെ ധൃതരാഷ്ട്ര ആൾക്കാരാണ് അതുകൊണ്ട് യുദ്ധസമയത്ത് അവരോട് സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല സമാധാന സമയത്താണെങ്കിൽ എല്ലാം ബന്ധുക്കളാണ് എല്ലാവരോടും സ്നേഹം യുദ്ധത്തിൽ ഒരുപാട് കഴിയും ശത്രുക്കളാണ് ഇനി അവരോട് സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല എന്നാണ് പരയാ പരയാകൃപയാണ് ഭാഷയിൽ പറയുന്നത് ധർമ്മഭയേന അതിമാത്ര സന്ന സർവകാലത്ത ബന്ധുസ്നേഹം നമ്മുടെ അർജുനൻ ഈ സമയത്ത് എന്തുകൊണ്ട് പിന്മാറുന്നു ബന്ധുസ്നേഹം ആ യുദ്ധത്തിനെതിരായ എന്നുള്ളതിനൊക്കെ ദോഷം പറയാൻ പറ്റില്ല സ്വന്തം ആൾക്കാരെ കൊല്ലം യുദ്ധനിലയിലെ ചിന്തയ്ക്ക് അത് അനുകൂലമാണ് നഹ്യസൂർ ദുര്യോധനമല്ല കേവലം ബന്ധുസിനെ അവരെ എന്തിനു കൊല്ലണം ഒരു യുദ്ധ വിരുദ്ധ പക്ഷത്വം നമ്മൾ ചിന്തിച്ചാൽ അതിനൊരു ദോഷം ബന്ധുക്കളെല്ലാം കൊല്ലണം സഹോദരന്മാരില്ല അവരെ കൊല്ലിലൂടെ എന്ത് ധർമ്മം രക്ഷിക്കണം അപ്പോ കൊല്ലാതെ ധർമ്മത്തെ രക്ഷിക്കാമെങ്കിൽ അതിന്റെ നല്ലത് സഹോദരന്മാരുടെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ സഹോദരന്മാരിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താണ് കൊന്നാണ് പരിഹാരമുള്ളത് അവിടെയാണ് സമാധാന ശ്രമങ്ങളെന്ന് പറയുന്നത് ഇന്നാണ് അതാണ് മനുഷ്യൻ പുരോഗമിച്ചതിന്റെ അടയാളം ഇന്നത്തെ ഇങ്ങനെ പ്രശ്നം വന്നാൽ ഇവിടെ കോർട്ടുണ്ട് പോലീസുണ്ട് നിയമവ്യവസ്ഥയുണ്ട് കൊല്ലാതെ തന്നെ പരസ്പരം കൊല്ലാതെ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്താൻ പണ്ടതില്ല എന്താണ് ഇവര് തന്നെ നിയമം ഉണ്ടാക്കുന്ന ഇവര് തന്നെ നിയമം നടപ്പിലാക്കുന്നവർ അവര് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ച് യുദ്ധത്തിൽ വന്നിരിക്കുന്നത് പിന്നെ വേറെ ആരെങ്കിലും നിയമം നടപ്പിലാക്കുന്നത് ഇതെല്ലാം ക്ഷത്രിയന്റെ കയ്യിലായിരിക്കുന്നത് അവരാണ് യുദ്ധത്തിൽ വന്നിരിക്കുന്നത് അപ്പോ വേറെ വഴിയില്ല അതുകൊണ്ടാണ് യുദ്ധങ്ങളുടെ ഒരു കാലമാണ് അന്ന് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും ഇതൊരു മികച്ച ചിന്തയൊന്നുമല്ല ആ കാലത്തിന് യോജിച്ച ഒരു ചിന്ത എന്ന് പറയാം നാവി പരേഷ ഗുണം നിവർത്തതേ മറ്റുള്ളവരുടെ ഗുണങ്ങൾ അതുകൊണ്ട് നിവർത്തിക്കുകയല്ല അവരുടെ കാലതായികളാണ് അവരുടെ ഗുണങ്ങളെ കണ്ടിട്ട് യുദ്ധം വേണ്ടെന്ന് നോക്കിയാൽ അവരാദതായികളെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നല്ല പരമപുരുഷ അതിന് എന്താണ് ദൗർബല്യമില്ല ഭഗവാൻ പറയുന്നുണ്ട് ഹൃദയ ദൗർബല്യം എന്ന് പറയുന്നത് അത് യുദ്ധത്തിലുള്ള ദുർബലതയെ കുറിച്ചല്ല പറയുന്നത് എന്താണ് ഈ ബന്ധുസ്നേഹം കൊണ്ടുവന്ന ദുർബലതയെ കുറിച്ചാണ് യുദ്ധം ചെയ്യാനുള്ള കഴിവില്ലായ്മ ആ ദൗർബല്യമാണ് പക്ഷെ സ്നേഹം കൊണ്ട് മനസ്സ് തളർന്നു അതാണ് ഭഗവാൻ പറയുന്നത് ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരന്തമ അപ്പൊ ഇവിടെ പറയുന്നതിനെ കുറിച്ചല്ല പരമപുരുഷൻ സജീവനായിരിക്കുമ്പോൾ സഖാവായിരിക്കുമ്പോൾ പിന്നെന്താ ദൗർബല്യം അങ്ങനെ ഒരു ദൗർബല്യം അർജുനില്ല ലോക്യ ബന്ധുസ്നേഹേന അകൃപയ ഇതൊക്കെ ഈ ബന്ധസ്നേഹം കൊണ്ടുവരുന്ന അകൃപയാണ് അത് ഹിംസിക്കാതിരിക്കുക എന്ന് പറയുന്ന ആ അത് യുദ്ധത്തിനെതിരായ ഒരു വികാരം എന്നുള്ളതെങ്കിൽ നല്ലത് തന്നെയാണ് പിന്നെ ധർമ്മഭയം അത് ഇവിടുത്തെ ധർമ്മഭയം എന്ന് പറയുന്നത് ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് അത് ചാതുർവർണ്ണയ ധർമ്മത്തിന്റെ ഭയമാണ് താൻ ക്ഷത്രിയനായ താൻ ക്ഷത്രിയായി ജനിച്ചതുകൊണ്ട് തന്റെ ധർമ്മം യുദ്ധം ചെയ്യുകയാണ് ആ ധർമ്മത്തെ ഉപേക്ഷിച്ചാൽ എന്തൊക്കെ ദോഷം വരുമെന്ന് അർജുനൻ തന്നെ ഇവിടെ പറയുന്നു ആ ദോഷങ്ങളെല്ലാം അതാണ് ധർമ്മഭയം ഇവിടെ വ്യാഖ്യാതാക്കൾ ഒരിടത്തും പറയുന്നത് എന്താണ് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് അർജുനൻ ക്ഷത്രിയനാണ് നമ്മുടെ ഇന്നത്തെ നവ്യ വേദാന്തികൾ വ്യാഖ്യാനിക്കുമ്പോൾ യുദ്ധം ചെയ്യുന്നു അതുകൊണ്ട് അർജുനൻ ക്ഷത്രിയൻ അങ്ങനെയല്ല ക്ഷത്രിയനായി ജയിച്ചതുകൊണ്ട് യുദ്ധം ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് ജാതിക്ക് അടിസ്ഥാനമായിട്ടാണ് ധർമ്മത്തെ തീരുമാനിക്കുന്നത് അല്ലാതെ കർമ്മം കൊണ്ട് ജാതിയെ തീരുമാനിക്കുകയില്ല ഈ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം അങ്ങനെയല്ല ഇത് വ്യക്തിക്കാൻ പറ്റും ഭാഷയുടെ നിയമമനുസരിച്ച് പിന്നെ അതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ല അങ്ങനെയല്ല എന്താണ് അങ്ങനെ ജാതിക്കനുസരിച്ച് യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പഴയ കാഴ്ചപ്പാടാണ് അത് ശരിയല്ല നമുക്കത് മാറ്റണം എന്നിട്ട് യുദ്ധം ചെയ്യുന്നവൻ ക്ഷത്രിയനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പുരോഗമനപരമാണ് വാദിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം ദോഷമൊന്നുമില്ല അതുകൊണ്ട് എന്താണ് ഉദ്ദേശ ശുദ്ധി നല്ലതാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ തെറ്റുണ്ടെന്നല്ല പറയും അവരെന്ത് ചെയ്യുന്നു മാറ്റം ആഗ്രഹിക്കുന്നു പഴയ രീതി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് പ്രാകൃതമാണ് ജാതിയിൽ ജനിച്ചു പോയതുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടിയിരിക്കുകയാണ് അതാണ് ഇവിടെ പറയുന്നത് പക്ഷെ കാലാനുസൃതമുണ്ട് അതുകൊണ്ട് നമുക്ക് മാറ്റാം എങ്ങനെ ഇത് ചെയ്താൽ അവൻ ക്ഷത്രിയനാവും അല്ലാതെ ജന്മനാൽ അങ്ങനെ ഒരു ജാതിയില്ല അതൊക്കെ ആധുനിക നവീന ചിന്തകളുടെ സ്വാധീനം കൊണ്ട് മനുഷ്യർ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശക്തി നല്ലതാണ് ദോഷമൊന്നുമില്ല അത് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഈ സനാതന പ്രാചീന സനാതനമെന്ന് വിശ്വസിക്കുന്ന പ്രാചീന ധർമ്മത്തോടുള്ള കടപ്പാട് മനസ്സിൽ ലഭിക്കുന്ന വലിയ കടപ്പാട് പിന്നെ ആധുനികമായ വിചാരധാരകളുമായിട്ട് വരുന്ന പൊരുത്തക്കേട് ഇത് പരിഹരിക്കുന്നതിനുള്ള ആ ശ്രമത്തിലാണ് പുതിയ വ്യാഖ്യാനം പഴയ പല കാഴ്ചപ്പാടുകളും ആധുനിക മനുഷ്യന്റെ ചിന്തയുമായിട്ട് യോജിക്കുന്നു എന്നാൽ അതിനോടൊരു വലിയ ബാധ്യതയെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ ചെയ്യപ്പെടും അതിനുള്ള ശ്രമം അങ്ങനെ ബാധ്യതയുള്ളവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കും അവരവരുടെ ഇഷ്ടമാണ് പക്ഷെ ഈ ആചാര്യന്മാർക്ക് ഒരു ബാധ്യതയില്ല ഇവരെല്ലാം എന്താ പറയുന്നത് ക്ഷത്രിയനായതുകൊണ്ട് അവന്റെ ധർമ്മം യുദ്ധമെന്നു ആദ്യം ക്ഷത്രിയത്വം തീരുമാനിക്കപ്പെടണം ആ ക്ഷത്രിയത്വത്തെ തീരുമാനിക്കും ജന്മം കൊണ്ട് അപ്പൊ പിന്നെ അവന്റെ ധർമ്മമായി വരും അതാണ് ഇവിടെ ഇവരെല്ലാം വൈകാരിക്കുന്ന അവിടെ പറയുന്നു അപ്പൊ ആ ധർമ്മഭയം ഇതാണ് തന്റെ കുലധർമ്മം ജാഗധർമ്മം ഉപേക്ഷിച്ചാൽ വരുന്ന വൈകുന്നത് അർജുനൻ വ്യക്തമായി ഇവിടെ ഈ ശ്ലോകങ്ങളിൽ നമ്മൾ അതിനോട് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് അതിമാത്ര സന്ന സർവകാത്ര വളരെയധികം തളർന്ന സർവകാത്രം സർവകാത്രം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നാക്ക് വരണ്ടുന്നു തല കറങ്ങുന്നു കൈകാര്യം തളരുന്നു അതാണ് സർവകാലം സന്ന സദ്ലത്തി ശരണത്തി അവസാദനയോഗം നിഷ്ഠയുടെ രൂപം തളർന്നു പോയ പൂർണ്ണമായും തളർന്നു പോയ അത് ഇത് സ്വാഭാവികമായി വരുന്ന ഒരു മാനസികാവസ്ഥയാണ് എല്ലാവർക്കും വരാം താൻ വളരെയധികം സ്നേഹിക്കുന്ന ബന്ധുക്കളെ കൊല്ലുക എന്നുള്ള ഒരു ഇത് വരുമ്പോൾ ഒരു നല്ല ഒരു സർജൻ എന്റെ മുമ്പിൽ സ്വന്തം കുട്ടി ഒരു സർജറി ചെയ്യേണ്ടി വരുമ്പോൾ അതിന് തളർന്നു കാരണം അപകടകരമാണ് മരിച്ചു പോകും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും തളർന്നു സ്നേഹം കൊണ്ട് തന്നെയാണ് അതെന്താ ദോഷം മനുഷ്യരിന്ന് വളരെ വില കൽപ്പിക്കുന്ന ഒരു മാനുഷിക വികാരമാണ് സ്നേഹം അപ്പൊ സ്നേഹം മുതലാണ് തളർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്താരെങ്കിലും ദോഷം കാണും അത് ദോഷം കാണാൻ പറ്റത്തില്ല പിന്നെ അയാൾ മിടുക്കനാണ് തളരാൻ പാടില്ല അയാൾ പ്രവർത്തിച്ചാൽ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സ്നേഹം മാറ്റി വെച്ചിട്ട് അയാൾ സർജറി അത് ശരിയാണ് അപ്പൊ പിന്നെ സ്നേഹത്തിന്റെ പേരിൽ അയാൾ തളരാൻ പാടില്ല അവിടെയാണ് സ്നേഹത്തിൽ നിന്നതിന്റെ പേരിൽ സ്നേഹമില്ലാതാകില്ല അവിടെ ചെയ്യുന്നത് സ്നേഹത്തിന്റെ പേര് തളരുന്നത് എന്നിട്ടാണ് എന്ത് ചെയ്യുന്നു സർജറി ചെയ്യുകയും ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് തളർന്നാൽ പറ്റത്തില്ല ഇവിടെ അർജുനന്റെ അവസ്ഥ അതല്ല അർജുനന്റെ ഇവരോടൊക്കെ ഭയങ്കര സ്നേഹമുണ്ട് അത്യധികമായ സ്നേഹമുണ്ട് സ്നേഹത്തിൽ കൊണ്ട് കൊല്ലരുത് എന്നുള്ള ചിന്തയാണ് അതാണ് തളർന്നു പോകുന്നത് ഈ തളർച്ച മാറ്റിയാൽ എന്താ സംഭവിക്കുന്നത് എന്തായിരിക്കും സംഭവിക്കുന്നത് തണച്ചമാർഗങ്ങളിൽ കൊണ്ട് അത് എന്നുവെച്ചാൽ ഒരു അർത്ഥവത്തായ ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല കൊലയല്ല ഹിംസ അതാണ് ഇവിടുത്തെ പ്രത്യേകത സ്നേഹം കൊണ്ട് തളരുന്നത് മനുഷ്യ സ്വഭാവമാണ് ഒരു ദോഷമുണ്ട് ആ തളർച്ചയിൽ നിന്നൊരാൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കൊല്ലണമെങ്കിൽ ആ മനസ്സിൽ സ്നേഹം നടത്താൻ പറ്റില്ല അതാണ് പിന്നെ മഹാഭാരത യുദ്ധത്തിൽ കാണുന്നത് എല്ലാവരും എന്റെ മനസ്സിൽ സ്നേഹമൊന്നുമില്ല വിദ്വേഷമാണ് കോപമാണ് കോപത്തോടുകൂടി എന്ത് വില കൊടുക്കും എല്ലാവരും കൊല്ലുകയാണ് അത് യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത അപ്പൊ പിന്നെ അവിടെ സ്നേഹത്തിനൊന്നും വിലയില്ല പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ അത് ചിന്തിക്കാൻ പറ്റില്ല കൊല്ലുക എന്നുള്ളത് ഇതിനെ എങ്ങനെ ന്യായീകരിക്കും എന്നുള്ളതാണ് ഗീതയിൽ ചർച്ച ചെയ്തുകൊണ്ടുള്ളത് സ്നേഹം ഉണ്ടായിരുന്നു കൊല്ലം പഠിച്ച് തളർന്നുപോയി സ്നേഹം മാറി കൊന്നു ഇതാണ് ഗീത ചുരുക്കി പറഞ്ഞു നമ്മുടെ ജോലി എന്താണ് ഏ ഇത്രയും സംഭവങ്ങളെ ന്യായീകരിച്ചെടുക്കുക ഈ കൊല എങ്ങനെ ശരിയാണ് എന്റെ ജോലി അതാണ് നിങ്ങളുടെ ജോലി അതായിരിക്കും അത്ര എളുപ്പമൊന്നുമല്ല പിന്നെ ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് ഏത് കാര്യം ചെയ്യാം പറ്റും അപ്പൊ ഇത് അനുഭവിച്ചെല്ലാം ഉദാഹരിച്ചെല്ലാം വിജയുടെ യുദ്ധമൊന്നും പിന്നെ മാനസിക സംഘർഷം അപ്പൊ സംഘർഷത്തെ ലഘൂകരിക്കും നല്ലതല്ലേ ചോദിച്ചാൽ ശരിയാണ് നല്ലതാണ് അവർക്ക് ഇതിനെ ന്യായീകരിക്കുന്നവര് കടന്നുപോകുന്ന ദുർഘടമായ വഴികളിലേക്ക് കടന്നുപോകുന്നു കുറച്ചുകൂടെ ആശ്വാസമാണ് അല്ലെങ്കിൽ സംഘർഷം എന്തായാലും പരിഹരിക്കണമല്ലോ അവിടെ രക്തച്ചൊരിച്ചിലല്ലോ അവസാനം നേട്ടമാണ് എന്താണ് സമാധാനം മനസ്സിന്റെ സമാധാനം മാനസിക സംഘർഷം പരിഹരിക്കുക മനസ്സിന് സമാധാനമാണ് ബാഹ്യമായ രക്തച്ചൊരിച്ചില്ല ഹിംസയില്ല ആരും ആരെയും കൊല്ലുന്നില്ല നല്ലതാണ് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് നല്ലതല്ലേ നല്ലതാണ് അത്തരം ആശയങ്ങളെല്ലാം വ്യാഖ്യാനിക്കാതെ കിട്ടുന്ന ആശയങ്ങളാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന ആശയം മാനസിക സംഘർഷം അത് ലഘൂകരിക്കുക അതിന് എന്താണ് അവിടെ യുദ്ധത്തെ കൊണ്ടുവരേണ്ട ആവശ്യം അല്ലാതെ തന്നെ അത് ലഘൂകരിക്കും യുദ്ധത്തെ നടപ്പിലാക്കി അത് ലഘൂകരിക്കേണ്ട കാര്യമില്ല അവിടെ എന്നുവെച്ചാൽ ഗീതയെ വ്യാഖ്യാനിക്കാൻ തന്നെ ആശയങ്ങൾ നമുക്ക് പറയാം ഇവിടെ പറയുന്ന ഗീത വ്യാഖ്യാനിച്ചേ പറയാം കാരണം പ്രത്യേകം അതാണ് ബന്ധുസ്നേഹേന കൃപയ ധർമ്മമയേന അതിമാത്രം സർവഥാ അഹം യോജിയാമി ഒരു തരത്തിൽ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല അപ്പോ അർജുനൻ പറയുന്ന രീതിയിൽ നൂറ് ശതമാനം ശരിയല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുനന് ദോഷം ചെയ്തത് ദുര്യോധനാണ് പിന്നെ വേണ്ടി വന്ന ശബരിയെ വിശ്വാസനെയും കർണനെയും അതിന് കൂട്ടുപിടിച്ചവരെന്ന് പറയും ഇത് അർജുനനെ ഉപദ്രവിച്ചത് ദുര്യോധന ഒറ്റ ബാക്കിയുള്ളവരെല്ലാം സഹായിച്ചു അപ്പൊ ഇവിടെ അർജുന കൊല്ലേണ്ടി വരുന്നവരെ തനിക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത ദേഷ്യം ചെയ്യുന്നു കൊണ്ടേണ്ടി വരും ഇതൊരു വലിയ സമസ്യയാണ് തനിക്ക് ദ്രോഹം ചെയ്യാത്തവരെ കൊല്ലേണ്ടി കൊല്ലേണ്ടി അതുകൊണ്ട് സർവധാഹം അത് വ്യാഖ്യാനിക്കുന്നു സർവധാഹവും പ്രകാരം യേശാം ആദതായി ഈ എതിരെ നിൽക്കുന്നവര് ആദതായികളാണെങ്കിലും അങ്ങേറ്റം ദുഷ്ടന്മാരാണെങ്കിലും എനിക്കവരെ കൊള്ളണമെന്നില്ല അങ്ങനെ ചിന്തിച്ചാൽ ഇതിന്റെ സംഗ്രഹമോടെ പറയാം ഇതാലി അന്നും ഉദ്യതത്തെ അതി പറയുന്നു അതതായികൾ ആണ് അതതായി ദുഷ്ടന്മാരാണെങ്കിൽ ഇപ്പൊ ആയുധം കൊടുക്കും പോകുന്നില്ലേ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് അപ്പൊ യുദ്ധം ചെയ്തല്ലേ പറ്റും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സാറിന് പറയും പാകിസ്ഥാൻ മറുവശത്ത് ആയുധമാണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് യുദ്ധം ചെയ്തല്ലേ പറ്റും എന്ന് നമ്മൾ ചോദിക്കും യുദ്ധങ്ങനെ ഒഴിവാക്കാൻ പറ്റും അവരാക്രമിക്കാൻ പറ്റും നമ്മൾ യുദ്ധം ചെയ്തിട്ട് അത് പറയുന്നത് ഹന്തം ഉദ്യോഗത്തെ ഒരു കൊല്ലാൻ തയ്യാറായി വന്നിരിക്കുകയാണ് എന്നാലും എനിക്ക് അറിയപ്പെടാം ഇതിന് ഒരു കാലത്തും ഒരു സ്ഥലത്തും യുദ്ധം എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ പൊട്ടിക്കിടക്കുന്ന പിന്നിലൊക്കെ ഒരുപാട് രാഷ്ട്രീയമായി സാമ്പത്തികമായി സാമൂഹികമായി വംശീയമായി ഇതൊന്നും അല്ലെങ്കിൽ മനുഷ്യരുടെ ഈഗോ പല കാരണങ്ങളാണ് ഇതെല്ലാം കൂടെ കുടിച്ചേർന്നിട്ടാണ് യുദ്ധമായി വരുന്നത് ഇതിന്റെ ഇടയ്ക്കെല്ലാം ഇത് പരിഹരിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും ഉണ്ടായിരിക്കും യുദ്ധത്തെ ഒഴിവാക്കാം ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് അവസാനം മനുഷ്യൻ യുദ്ധത്തിൽ ചെന്നുചേർന്നത് അവിടെ സമാധാന ശ്രമങ്ങൾ കൊണ്ട് യുദ്ധത്തെ ഒഴിവാക്കാൻ പറ്റാതെ വരുന്നതാണ് അല്ല ഒരു സുപ്രഭാതത്തിലാണ് മഹാഭാരത യുദ്ധം ഉണ്ടായതല്ല ഒരു സംഭവ പരമ്പരയിൽ അവസാന യുദ്ധമായി വരികയാണ് സമാധാന ശ്രമങ്ങൾ രണ്ടു പക്ഷത്തുമാണ് പറയുന്നത് പക്ഷെ ഒന്നും ഫലവത്തായി യുദ്ധത്തിൽ തന്നെ ഉണ്ടായിരുന്നു അർജുനം പറയുന്നു എന്താണ് അവര് കൊല്ലാൻ തയ്യാറായവരാണെങ്കിലും അന്തും ഉദ്യതത്തെ എനിക്ക് അവരെ കൊല്ലണ്ട യുദ്ധം ഒഴിവാക്കണം യുദ്ധാ നിവൃത്തെ അധർമ്മ അതിർത്തിയാകിയ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ ക്ഷത്രിയനാണ് ക്ഷത്രിയ മുഖത്തിൽ കടന്നവനാണ് ഒന്നത് അധർമ്മമാണ് പാപമുണ്ടാകും രണ്ടാമത് എന്താണ് ദുഷ്കൃത്യം ഉണ്ടാകും ക്ഷത്രിയന്റെ കീർത്തി എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുക അതിന് ജയിക്കുക അല്ലെങ്കിൽ നെഞ്ചിൽ അസ്ത്രമേറ്റ് മരിക്കുക അങ്ങനെ സ്വർഗത്ത് പോവുക ഇതൊക്കെയാണ് സ്മൃതികളാണ് കീർത്തിയൊക്കെ തീരുമാനിക്കുന്നത് അപ്പോ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഒന്നു വരുന്ന അധർമ്മം പിന്നെ അകീർത്തി പിന്നെ ആധികാരിത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ പറഞ്ഞല്ലോ അതിനെല്ലാം ഇതെന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനെന്ത് ചെയ്യും ഇവരിൽ നിന്ന് പിന്മാറും എന്നാണ് അർജുനൻ അർജുനൻ ഒറ്റ ഇതേ ഉള്ളൂ വിദ്ധ വിദ്ധത വിദ്ധം വേണ്ട ഇത് മാത്രമല്ല വിദ്ധത്തെ ത്രൈലോക്യരാജ്യ ഉപായം യുദ്ധം കൊണ്ട് ഈ രാജ്യം മാത്രമല്ല മൂന്ന് രോഗങ്ങളും നേടാവുന്ന കരുതിയാണ് യുദ്ധം വേണ്ടത് എന്തുകൊണ്ട് എനിക്ക് ഞാൻ സ്നേഹിക്കുന്നവരെ കൊല്ലേണ്ടിയിരിക്കില്ല ഇതാണ് അർജുനന്റെ നിലപാട് വിശദീകരിക്കുന്നത് ഇവിടെ പറഞ്ഞ എല്ലാം എടുത്തു വെച്ചത് കിംബഹുന എന്ന് പറയാൻ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സർവേശ്വരേണ മമ ഹിതമം ഉപദേശിന ഭഗവത ഉക്തത്തിൽ ഇതൊരു ഗീതയിലെ യാഥാർത്ഥ്യമാണ് അർജുനന്റെ ഹിതതമം അങ്ങേയറ്റത്തെ ഹിതത്തെ ഹിതതമം ഉപദേശിക്കുന്ന ആളാണ് ഭഗവാൻ ഭഗവാൻ തന്നെ അർജുനോട് പറഞ്ഞ് യുദ്ധം ചെയ്തു ചെയ്യും യുദ്ധം ചെയ്യാൻ യുദ്ധസ്വ എന്ന് പച്ച സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നു ജയും അർജുന എന്ന് പറഞ്ഞിരിക്കുന്നു ഈ യുദ്ധം ചെയ്യൂ അർജുന ഞാൻ ഗാന്ധിജിയുടെ വ്യാഖ്യാനമുണ്ട് യുദ്ധം ചെയ്യൂ അർജുന ഗാന്ധിജി പച്ച സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് യുദ്ധം ചെയ്യൂ ഭാരത എന്തെന്ന് പറയുന്നത് ഇവിടെ ഇല്ലെന്ന് ഇതെന്ത് വ്യാഖ്യാനമാണ് അവിടെ അങ്ങനെയല്ല അർത്ഥം ഒരുപാട് വിദ്വാന്മാർ പറയുന്നുണ്ട് ഗീതയില് പിന്നെ ഗാന്ധിജി ഒരു കാര്യം പറയുന്നുണ്ട് ആവർത്തിച്ച് എന്താണ് എനിക്ക് സംസ്കൃതം അറിയില്ല അപ്പോ അർത്ഥസംപ്രഹാരെ നോട്ട് മധ്യപുരുഷകരോ ഇങ്ങനെ നിയമങ്ങളൊന്നും ഗാന്ധിജിക്ക് അറിയത്തില്ല അതുകൊണ്ട് പ്രശ്നമില്ല ഇവിടെ അറിഞ്ഞിരുന്നാൽ പിന്നെ യുദ്ധസ്ഥ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യൂ എന്നല്ല വേറെ അർത്ഥം പറയാനാണ് ധൈര്യപ്പെടുത്തുന്നത് വിവരം കേട്ടപ്പോൾ ഭയങ്കര ധൈര്യം അവർ ഗീത ഗീതയ്ക്ക് മഹാഭാരതക്കാളും വലിയ വേഗന എഴുതിക്കളെ വിവരം കിടന്ന് പറയുന്ന ഒറ്റ ധൈര്യമാണ് അവിടെ വേറെ മഹാഭാരതത്തെക്കാളും കൂടുതൽ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കാം യുദ്ധം ചെയ്യാൻ പറയുന്നില്ല എന്നൊക്കെ എഴുതിയിരിക്കാം അപ്പൊ ഇവിടെ വ്യാഖ്യാതാവ് പറയുക ഭഗവാൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നെന്ന് പറയുന്നു പിന്നെ ഈ വ്യാഖ്യാതാവിന്റെ അഭിപ്രായം എന്താണ് ഭഗവാൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് ദോഷം അതാണ് അതിന് യാതൊരു ദോഷവും ഇല്ല അർജുനൻ അതാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്തത് അഹിംസ തുടങ്ങിയ ദോഷങ്ങൾ ആ ദോഷങ്ങൾക്ക് സമാനമാണ് ഗീതയിൽ പറയുന്ന മുഴുവൻ ഗീതയുടെ ഉപദേശം മുഴുവൻ പറയുന്ന എന്താണ് അവിടെ ദോഷം ഒന്നുമേ ഹിംസ പോലെയുള്ള ദോഷങ്ങൾ അതിനെ തത്വചിന്താകരമായി ശരിയാക്കുന്നു മനുഷ്യന്റെ ലൗകികമായ നീതി അനുസരിച്ച് വ്യാവഹാരിക ജീവിതത്തിലെ നീതി അനുസരിച്ച് അതൊന്നും ശരിയാവില്ല തത്വചിന്താപരമായി ശരിയാണ് എന്തുകൊണ്ട് ഹിംസ നടക്കുന്നില്ല എന്ന ജാഗ്രതയും നിറയല്ലേ പിന്നെ നായം മന്ദിര തത്വചിന്തയിലെ ശരിയാണ് ആ തത്വചിന്തയെ ആത്മീയമായി സ്വീകരിക്കുകയും അത് ആത്മീയതയാണ് സ്വീകരിക്കുന്നത് പക്ഷേ ഹന്തി ഹനനം ഹന്യത ഹനതോ ഇങ്ങനെ ഈ ഹനനത്തെ കുറിച്ച് ചിന്തയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ട് ഇത് മനുഷ്യനെ കൊല്ലുന്ന യുദ്ധമാണ് നിങ്ങൾക്ക് എന്താ ബൈബിളിന്റെ മേളിൽ കൊണ്ടുവരണമെങ്കിൽ പറയാം ഇതൊക്കെ എന്താണ് മാനസിക സംഘർഷമാണ് എന്നൊക്കെ പറയാം അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് ഗീതയുടെ ഗൂഢാർത്ഥം പക്ഷെ ഗീതയ്ക്ക് ഗൂഢാർത്ഥം നീതി എഴുതിയ ആളാണെന്ന് പറയുന്നില്ല പുള്ളിയും പറയുന്നത് എന്താണ് യുദ്ധം ചെയ്യാൻ തന്നെയാണ് പറയുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ തത്വത്തിന്റെ ഒരു ദൃഷ്ടി നോക്കുമ്പോൾ അവിടെ എന്താണ് നമ്മുടെ വ്യവഹാര നീതിക്ക് യാതൊരു സ്ഥാനവും ഇപ്പോ നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൽ ഒരു വിശപ്പിന്റെ നീതിയുണ്ട് വിശക്കുന്നവൻ ആഹാരം കിട്ടണം വിശക്കുന്നവൻ ആഹാരം കൊടുക്കണം ആഹാരമുണ്ടെങ്കിൽ അവന്റെ കൂടുതലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും ഇതൊരു വിശപ്പിന്റെ നീതി ഇതൊക്കെ വ്യവഹാര ജീവിതത്തിൽ ഇങ്ങനെ ഒന്നാണ് മനുഷ്യൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ തത്വദൃഷ്ടിയിലാണെങ്കിലോ വിശപ്പിന്റെ നീതി എന്ന് പറയുന്ന ഒന്നില്ല എന്തുകൊണ്ട് ആത്മാവിന് വിശപ്പില്ല അത് വിശപ്പുണ്ടാകുന്നില്ലാത്ത അവിടെ നീതി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല വിശക്കുന്നവൻ വിശക്കാത്തവൻ അങ്ങനെ രണ്ടുപേരില്ല അവിടെ എന്താണ് നിർഗുണനായ പുരുഷൻ രസപ്പുണ്ടാവില്ലാത്തതാണ് ഇതാണ് രണ്ടും നമ്മൾ വരുന്ന വ്യത്യാസം വ്യവഹാരത്തിന്റെ നീതി തത്വചിന്തയിൽ കൊണ്ടുവരാൻ പറ്റില്ല തത്വചിന്തയിലെ സത്യം വ്യവഹാരത്തിൽ വരുമ്പോൾ അത് അനീതിയാണ് ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും നിങ്ങൾ വ്യാവഹാരിക നീതി അനുസരിച്ചാണ് ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെ ന്യായീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത് മറിച്ച് കേവലം തത്വദൃഷ്ടിയിൽ മാത്രം കാണുകയാണെങ്കിൽ അത് തത്വചിന്തയുടെ ഒരു ഭാഗമാണല്ലോ അവിടെ ഇത് മുമ്പ് ഞാൻ പറയുന്നു അർജുനൻ വ്യാവഹാരിക രീതിയിലെ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന മുഴുവൻ കൊല്ല് കൊല സ്നേഹം ഇതെല്ലാം ഭഗവാൻ എന്ത് ചെയ്യുന്നു ഇത് പാടെ തള്ളിക്കളയുന്നു എന്നിട്ട് സംഗതി മൊത്തം ടെസ്റ്റ് ചെയ്ത് വേറെ ഭാഗത്തേക്ക് കൊണ്ടു കേവലം തത്വചിന്തയുടെ ദൃഷ്ടി മാത്രം പറയുന്നത് അപ്പൊ ഇത് രണ്ട് ശരിയാകുമോ എന്ന് ചോദിക്കും രണ്ടും കൂടെ സന്ധിക്കുന്ന ഒരു ഭാഗമാണ് അവിടെയാണ് മനുഷ്യൻ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും തത്വത്തിന്റെ ശരി നമ്മുടെ ജീവിതത്തിൽ എന്താണ് രണ്ടും കൂടെ യോജിപ്പിക്കണ്ടേ യോജിപ്പിക്കുന്നിടത്ത് യോജി യോജിപ്പിക്കാൻ പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സമാധാനം പറയും തത്വചിന്തയെ തത്വചിന്തയായിട്ട് മാത്രമല്ല പ്രശ്നം അതുകൊണ്ട് അജനന്റെ ചോദ്യങ്ങളെല്ലാം ഒരു തരത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ മറുപടിയെല്ലാം മറ്റൊരു തരത്തിൽ നിന്നുകൊണ്ട് രണ്ടുകൂടെ യോജിപ്പിക്കാൻ പോയാൽ പ്രശ്നമാണ് അപ്പൊ ഇവിടെ പറയുന്നു ഭഗവാൻ പറഞ്ഞാലും ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് തന്നെയാണ് എന്നുള്ളത് എന്നുവെച്ചാൽ പരമമായ ഒരു തത്വത്തെ പറഞ്ഞതിന് ശേഷം എന്താണ് ആത്മാവ് മരിക്കുന്നില്ല ജനനമില്ല എല്ലാവരും മരണം സംഭവിച്ചു കഴിഞ്ഞു അത് ഈശ്വരനാണ് എന്നെല്ലാം ഉള്ള അത് ആത്മീയമായ താത്വികമായ എല്ലാ വശങ്ങളും വിശദീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു താഴെ വ്യവഹാരത്തിലേക്ക് വന്നിട്ട് അർജുനന്റെ തലത്തിൽ വന്നിട്ട് എന്താ ആവശ്യപ്പെടുന്നത് ഇന്റലിജൻസ് അത് രീതിയിലുണ്ട് അംഗീകരിച്ചേ പറ്റും അതാണ് ഇവിടെ വ്യക്തതാവ് പറയുന്നത് ഭഗവാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചെയ്യൂ ഇനി പറയാൻ പോവുകയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല അർജുന്റെ നിലപാട് അപ്പൊ ഭഗവാന് ഇത് ചെയ്യാൻ പറയുന്നതിനുള്ള തത്വചിന്ത കയ്യിലുണ്ട് അർജുനനെ സംബന്ധിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ന്യായവും യുക്തിയും അക്കാര്യവും കൂടെ പറയുന്നു സർവേശ്വരേണ മമ ഹിതതമോപദേശിന ഭഗവത ഉത്തത്തിൽ ഭഗവാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഹിതതമമായി എന്നാലും എന്താണ് സർവദാഹം ന യോജിച്ചാമി ഭാഷയിൽ പറയും എന്ത് തന്നെ വന്നാലും ശരി അത് ഞാൻ യുദ്ധം ചെയ്യത്തില്ല യുദ്ധം താത്വികമല്ല അത് വ്യാവഹാരികമാണ് അത് ചെയ്യത്തില്ല എന്നുള്ളതാണ് പിന്നെ അർജുനനെ എവിടെ കൊണ്ട് എത്തിക്കുന്ന ഭഗവാൻ അതാണ് ഇതിന്റെ ആശയത്തിന്റെ മറു ആ തത്വത്തെ ഒരാശയമായി മാനസികമായി നിലനിർത്തിക്കൊണ്ട് വ്യവഹാരത്തിൽ പ്രവർത്തിക്കുകയാണ് വ്യവഹാരത്തിൻ്റെതായ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുക അതാണ് മറ്റു കേവലം മനസ്സിലാണ് അങ്ങനെയാണ് ഇതിനെ ശരിയാക്കിയത്